ജ്ഞാനം കർമ്മചകർത്താച്ച ത്രിഥൈവ ഗുണഭേദത എന്ന് നേരത്തെ പറഞ്ഞതിൽ ജ്ഞാനം അത് സാത്വികം രാജസം താമസം എന്നുള്ളതിനെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞു ഇനി സാത്വികം രാജസം താമസമായ കർമ്മത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ വീണ്ടും വിവരിക്കുകയാണ് നിയതം സംഗരഹിതം രാഗദ്വേഷതകൃതം ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള കർമ്മം നിയതം സംഗരഹിതം അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അരാഗ ദ്വേഷതകൃതം അതിനോട് പ്രത്യേക മമതയോ വിദ്വേഷമോ ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ അഫല പ്രേപ്സുനാകർമ്മ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന വ്യക്തികൾ എപ്രകാരമാണോ ഓരോ കർമ്മവും അനുഷ്ഠിക്കുന്നത് ആ കർമ്മം എത്തത് സാത്വികമുച്യതേ ആ കർമ്മത്തെയാണ് സാത്വിക കർമ്മം എന്ന് പറയുന്നത് ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള കർമ്മം അറ്റാച്ച്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന കർമ്മം ഒരു കർമ്മത്തോടും രാഗവും ദ്വേഷവും ഇല്ലാതെ ചെയ്യുന്നത് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ മുഴുവനും തന്നെ സാത്വികമായ കർമ്മങ്ങളാണ് എത്തു കാമേപ്സുനാ കർമ്മ സ അഹങ്കാരേണ വാ പുനഃ ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ കാമേപ്സുന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ സ അഹങ്കാരേണ വാ പുനഃ ഞാനാണ് ചെയ്യുന്നത് എന്ന് അഹങ്കാരത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ക്രിയത്തെ ബഹുലായാസം ബഹുലായാസം വളരെയധികം പണിപ്പെട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ തത് രാജസം ഉദാഹൃതം അപ്രകാരമുള്ള കർമ്മങ്ങൾ രാജസ കർമ്മങ്ങളാണ് അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷ ചപൗരുഷം പൗരുഷം അനുബന്ധം ക്ഷയം നാശത്തിന് കാരണമാകുന്ന കർമ്മങ്ങൾ ഹിംസാനുബന്ധമായ കർമ്മങ്ങൾ അതുപോലെ അനപേക്ഷ്യ ച മാനുഷികമായ മൂല്യങ്ങൾക്ക് വില നൽകാതെ ചെയ്യുന്ന കർമ്മങ്ങൾ മോഹാത് ആരഭ്യതേ കർമ്മ ഇഗ്നറൻസ് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എത്ത തമസമുച്യത്തെ ഇപ്രകാരമുള്ള കർമ്മങ്ങൾ താമസ കർമ്മങ്ങളുടെ ഭാഗമാണ് മുക്ത സംഗോ അന അഹംവാദി ധൃതി ഉത്സാഹ സമന്വിത സിദ്ധസിദ്ധ്യോ അനിർവികാര കർത്ത സാത്വിക ഉച്യത്തെ ഇനി മൂന്നാമത്തേത് കർത്താവിനെ കുറിച്ചുള്ള വിവരണമാണ് ഒന്ന് കുറിച്ച് രണ്ട് കർമ്മത്തെ കുറിച്ച് മൂന്നാമത്തേത് കർത്താവിനെ കുറിച്ച് ഈ കർത്താവ് സാത്വികമായ രാജസമായ താമസമായ സ്വഭാവമുള്ളവർ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഇനി മൂന്ന് വരികളിലൂടെ നൽകുന്നത് മുക്തസംഗോ ഡിറ്റാച്ച്മെൻറ്റോടുകൂടി അറ്റാച്ച്മെന്റ് ഇല്ലാതെ അനഹംവാദി ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കാത്ത വ്യക്തി ധൃത്യുത്സാഹസമന്വിത ഉറച്ച കൂടി ഉറച്ച അർപ്പണബോധത്തോടുകൂടി ഉത്സാഹസമന്വിതനായിട്ട് സിദ്ധസിദ്ധ്യോ അനിർവികാര എന്ത് ലഭിച്ചാലും എന്ത് ലഭിച്ചില്ലെങ്കിലും എന്ത് ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും അതിൽ വികാരമില്ലാതെ കർത്ത സാത്വിക ഉച്ചത അപ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സാത്വികമായ പ്രവർത്തനത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് സാത്വിക സ്വഭാവമുള്ള കർത്താവ് രാഗി കർമ്മബലപ്രേപ്സുർ ലുപ്തോ ഹിംസാത്മകോ അശുചിഹി രാഗി ചിലത് ഇഷ്ടപ്പെടുന്നത് ചിലതിനോട് പ്രത്യേക പ്രതിപത്തിയുള്ള വ്യക്തി കർമ്മഫലപ്രേപ്സു കർമ്മഫലത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ലുബ്ധോ പിശുക്കനായിട്ടുള്ള വ്യക്തി ഹിംസാത്മകോ ഹിംസാത്മകമായ പന്ഥാവ് സ്വീകരിക്കാൻ വിഷമമില്ലാത്ത വ്യക്തി ഹിംസയിലെ തൽപരനായ വ്യക്തി അശുചി ശുദ്ധമില്ലാതെ നീറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തി ഹർഷ ശോകാൻവിത ദുഃഖവും അതുപോലെ സുഖവും സ്വീകരിച്ച് അതിലൂടെ നീന്തിത്തുടിക്കുന്ന വ്യക്തി കർത്താ രാജസ പ്രകീർത്തിത പരികീർത്തിത ഇപ്രകാരമുള്ള കർത്താവ് രാജസ സ്വഭാവമുള്ള കർത്താവാണ് എന്ന് പറയുന്നു അയുക്ത പ്രാകൃത സ്തബ്ധ ഷടോ നൈഷ്കൃതി കോ അലസ വിഷാദി ദീർഘസൂത്രീച്ച കർത്ത കർത്താ താമസ ഉച്ചതേ താമസ സ്വഭാവമുള്ള കർത്താവിൻ്റെ പ്രത്യേകത പറയുകയാണ് ഒരിക്കലും ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അയുക്തൻ അതുപോലെ പ്രാകൃത സ്വഭാവമുള്ളവൻ അതുപോലെ സ്തബ്ധൻ താൻ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്ന വ്യക്തി ഷഠൻ ഒരു ഷാഠ്യമുള്ള വ്യക്തി നൈഷ്കൃതി കോ അലസഹ അലസൻ അതുപോലെ തന്നെ റിഫൈൻഡ് അല്ലാത്ത ദുരുദ്ദേശത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തി വിഷാദി എപ്പോഴും ദുഃഖിക്കുന്നവൻ ദീർഘസൂത്രീച്ച എല്ലാത്തിൻ്റെയും ഭാവി സുഖങ്ങളെ സുഖങ്ങളെക്കുറിച്ച് മുൻധാരണയോടുകൂടി മാത്രം പെരുമാറുന്ന വ്യക്തി കർത്ത താമസ ഉച്യത്തെ അപ്രകാരമുള്ള കർത്താവ് താമസ സ്വഭാവമുള്ള കർത്താവാണ് എന്ന് പറയുന്നു ബുദ്ധേർ ഭേദം ധൃതേശ്ചൈവ ഗുണത സ്ത്രിവിധം ശൃണുഹു ബുദ്ധിയുടെ വ്യത്യാസമനുസരിച്ച് ഇന്റലിജൻസിന്റെ വിസ്ഡത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ധൃതേഹെ എടുക്കുന്ന മംഗളകരമായ തീരുമാനങ്ങൾക്ക് ഫേംനെസ്സിന് ധൃതി ഫേംനെസ് തീരുമാനങ്ങൾക്ക് മൂന്ന് വിധത്തിലുള്ള അനാലിറ്റിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും അത് എന്ന് കൂടി കേൾക്കുക ബുദ്ധിയുടെ വ്യത്യാസം അനുസരിച്ച് ഓരോ വ്യക്തിയും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ധൃതിക്ക് മൂന്ന് വിധത്തിലുള്ള ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പോസിബിൾ ആണ് പ്രോക്യമാനമശേഷേണ പൃഥക്വേന ധനഞ്ജയ ഹേ ധനഞ്ജയ ഹേ അർജുന പ്രോക്തമാനം പ്രോച്യമാനം അശേഷേണ പൂർണ്ണമായിട്ടും നല്ല ഉജ്ജ്വലമായ വരികളിലൂടെ പൂർണ്ണമായിട്ടും പൃഥക്വേന വീണ്ടും ഞാനിതാ അതിനെക്കുറിച്ച് കൂടി വിവരിക്കാം അതുകൂടി നീ കേട്ടാലും പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാവേത്തി ബുദ്ധിസാ പാർത്ഥസാത്വികി പ്രവൃത്തിം ച നിവൃത്തിം ച ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ നിവൃത്തിം ച ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാര്യാകാര്യേ ഭയാവയെ ചെയ്യേണ്ടതായിട്ടുള്ളത് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളത് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ഭയാഭയേ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിനോട് ഉള്ള ഭയമുണ്ടാവുക അതിനോട് ഭയമില്ലാതിരിക്കുക അതുപോലെ ആ കാര്യത്തോട് ബന്ധം ഉണ്ടായിരിക്കുക ആ കാര്യത്തോട് മോക്ഷമുണ്ടായിരിക്കാം അതിന് കാരണഭൂതമായിരിക്കുന്ന യാ വ്യക്തി ബുദ്ധി അതിന് കാരണമാകുന്ന ബുദ്ധി ഏതാണോ സാ പാർത്ഥ സാത്വികീമത അതായത് ചെയ്യുന്ന കർമ്മങ്ങൾ അതിനെക്കുറിച്ച് പ്രവൃത്തിം ച നിവൃത്തിം ച ചെയ്യാവുന്നത് ചെയ്യാൻ പാടില്ലാത്തത് കാര്യമുള്ളത് കാര്യമില്ലാത്തത് ഭയമുള്ളത് ഭയമില്ലാത്തത് ഇപ്രകാരം ബന്ധം മോക്ഷം ചയാവേത്തി ബന്ധമുള്ളത് ബന്ധം പാടില്ലാത്തത് ഇതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്ത് അറിയുവാൻ സാധിക്കുന്ന ബുദ്ധി ഏതാണോ ആ ബുദ്ധി അവയുടെ ദ്വന്ദ്ം ഇവയില് നിമഗ്നമാകാതെ പ്രവൃത്തിയും നിവൃത്തിയും കാര്യവും അകാര്യവും ഭയവും അഭയവും ബന്ധവും മോക്ഷവും ഇവയുടെ കോൺസിക്വൻസിനെ കുറിച്ച് വലുതായിട്ട് ബോധർ ചെയ്യാത്ത സ്വാധീനം സ്വീകരിക്കാത്ത ഇൻഫ്ലുവൻസ്ഡ് അല്ലാത്ത ബുദ്ധി ഏതാണോ ആ ബുദ്ധിയാണ് സാത്വിക ബുദ്ധി എന്ന് പറയുന്നത് രാജസമായ ബുദ്ധിയെക്കുറിച്ച് അടുത്ത വിവരണം യയാ ധർമ്മം അധർമ്മം ച കാര്യം ച അകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിസ പാർത്ഥരാജസി ധർമ്മമേതാണ് അധർമ്മമേതാണ് കാര്യമേതാണ് അകാര്യമേതാണ് ഇവയെക്കുറിച്ച് അയഥാവത് പ്രജാനാതി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ശരിയല്ലാത്ത വിധത്തിലുള്ള വ്യാഖ്യാനം നൽകുന്ന ബുദ്ധി ഏതാണോ സാ ബുദ്ധി ആ ബുദ്ധി പക്ഷേ പാർത്ഥ രാജസീ ബുദ്ധി ആ ബുദ്ധിയാണ് രാജസമായ ബുദ്ധി എന്ന് പറയുന്നത് അതായത് ധർമ്മത്തെയും അധർമ്മത്തെയും ദുർവ്യാഖ്യാനം ചെയ്യുക കാര്യത്തെയും അകാര്യത്തെയും ദുർവ്യാഖ്യാനം ചെയ്യുക അപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്ത് താൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുക അത് രാജസമായ സ്വഭാവമാണ് അതുകൊണ്ട് അപ്രകാരമുള്ള ബുദ്ധിയെ രാജസബുദ്ധി എന്ന് പറയുന്നു അധർമ്മം ധർമ്മമിതി യാ മന്യത്തെ തമസാവൃതാഹ ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും യാമന്യത്തെ ആരാണോ വിചാരിക്കുന്നത് ആ വ്യക്തി തമസാവൃത തമസ് കൊണ്ട് അന്ധാരം അന്ധകാരം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് സർവാർത്ഥാൻ വിപരീതാംശ സർവ കാര്യങ്ങളും വിപരീതമായ രീതിയിലാണ് ഇയാളുടെ ബുദ്ധി പ്രവർത്തിക്കുക സർവാർത്ഥാൻ വിപരീതാംശ ബുദ്ധി എല്ലാം ഓപ്പോസിറ്റായിട്ട് ഇയാൾ കാണുക പറയുക ചെയ്യുക സാപാർത്ഥ താമസി അപ്രകാരമുള്ള വ്യക്തിയുടെ ബുദ്ധിയാണ് താമസ ബുദ്ധി എന്ന് പറയുന്നത് അതായത് അധർമ്മത്തെ ധർമ്മമായിട്ട് കാണുക ധർമ്മത്തെ അധർമ്മമായിട്ട് കാണുക അതുപോലെ തന്നെ ഏത് കാര്യങ്ങളിലും സാധാരണ ജനങ്ങൾ ധാർമ്മികമെന്നും വസ്തുതാപരമെന്നും നന്മയെന്നും വിളിക്കുന്നതിനെ മുഴുവനും ഈ വ്യക്തി വിപരീതമായിട്ട് മാത്രമേ കാണുള്ളൂ അപ്രകാരം വിപരീതമായിട്ട് കാണുവാൻ ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന നയിക്കുന്ന ആ വ്യക്തിയുടെ ബുദ്ധിയാണ് താമസമായ ബുദ്ധി എന്ന് പറയുന്നത് താമസിക ബുദ്ധി എന്ന് പറയുന്നത് ധൃത്യായയാ ധാരയത്തെ മനഃ പ്രാണേന്ദ്രിയക്രിയാ ധൃതി ഫേംനസ് ഉറച്ച തീരുമാനമെടുക്കാനുള്ള മാനസികമായ കേപ്പബിലിറ്റി കഴിവ് ആ ധൃതി സാത്വികം രാജസം താമസം എന്നുള്ളതുണ്ട് ധൃത്യായ ധാരയത്തെ മനഃ ആ ഫേംനെസ് മനസ്സിനെ ധരിക്കുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ധൃതിയാണ് അതുപോലെ പ്രാണ ഇന്ദ്രിയ ക്രിയാഹ പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളുടെ കർമ്മങ്ങളെയും അതേപോലെ തന്നെ ധാരയത്തെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റിയുള്ള ധൃതിയാണ് യോഗേന അവ്യഭിചാരിണ്യ യോഗ വിദ്യ കൊണ്ട് യോഗചര്യ കൊണ്ട് ഏത് ധൃതിയാണോ ഏത് സ്റ്റെഡ് ഫാസ്റ്റ്നെസ്സിനെയാണോ ഒരു കാരണവശാലും പതറാതെ നിലനിർത്താൻ സാധിക്കുന്നത് ആ ധൃതി അതായത് ധൃതിയെ യോഗചര്യയിലൂടെ കൂടുതൽ സ്ട്രെങ്ത് നൽകുന്നതായിട്ട് സ്ട്രോങ് ആക്കാൻ സാധിക്കുന്നത് ആ ധൃതിയാണ് സാ പാർത്ഥ സാത്വികി യോഗചര്യയിലൂടെ കൂടുതൽ ഉറപ്പിച്ചതാക്കാൻ സാധിക്കുന്ന ധൃതിയാണ് സാത്വികമായ ധൃതി എന്ന് പറയുന്നത് യയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയത്തെ അർജുന യയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യ ഏത് ധൃതി കൊണ്ടാണോ ധർമ്മവും കാമവും അർത്ഥവും പൂർത്തിക്ക് ആവശ്യമായിട്ടുള്ളതും അതുപോലെ സാമ്പത്തികമായ ഉയർച്ച ഉദ്ദേശിക്കുന്നതും ആ കർമ്മങ്ങളെ അനുഷ്ഠിപ്പിക്കുവാൻ ഏത് തീരുമാനമാണോ ഫേംനെസ് ആണോ ശരീരത്തിന് മാർഗനിർദ്ദേശം നൽകുന്നത് ധാരയതേ ധൃതി അപ്രകാരം നിയന്ത്രിക്കാതെ മനുഷ്യ ശരീരത്തിന് ഇപ്രകാരമുള്ള ധർമാർത്ഥ കാമങ്ങൾ മോക്ഷയില്ല ധർമാർത്ഥ കാമങ്ങൾക്ക് അനശ്യൂതമായ പ്രവൃത്തിക്ക് ആധാരമായിരിക്കുന്ന ധൃതിയാണ് ഹേ അർജുന രാജസ ധൃതി എന്ന് പറയുന്നത് ആ ധൃതിയാകട്ടെ പ്രസംഗേന ഫലാകാംക്ഷി ആ പ്രസംഗേന അറ്റാച്ച്മെന്റ് കൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫലാകാംക്ഷി ഫലത്തെ ആഗ്രഹിക്കുന്നതാണ് അപ്രകാരം അറ്റാച്ച്മെന്റോടുകൂടി ഫലത്തെ കാക്ഷിക്കുന്ന ധൃതി ഏതാണോ സാ പാർത്ഥ രാജസി ഹേ പാർത്ഥ അതാണ് രാജസികമായ ധൃതി എന്ന് പറയുന്നത് യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവച ഏത് ധൃതിയിലൂടെയാണോ സ്വപ്നവും ഭയവും ശോകം അതുപോലെ വിഷാദം മതം മത്ത് പിടിച്ച അവസ്ഥ ഇവയെല്ലാം ഉണ്ടാകുന്നത് ന വിമുഞ്ചതി ദുർമേധ ദുർമേധ പരമായ പ്രവർത്തനങ്ങൾ അതായത് ബോധമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനത്തെ ന വിമുഞ്ചതി ആരാണോ ഉപേക്ഷിക്കാതെ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നത് വിഡ്ഢിയെപ്പോലെ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കാൻ കാരണഭൂതമായ ധൃതി ഫേംനെസ്സിനെയാണ് സാ പാർത്ഥ താമസി ആ പാ ധൃതിയാണ് ഹേ പാർത്ഥ താമസമായ ധൃതി എന്ന് പറയുന്നത് ഇപ്രകാരം ധൃതിയെ ബുദ്ധിയെ കർമ്മത്തെ മനുഷ്യനെ ചിന്തയെ കർമ്മഫലത്തെ എല്ലാം ശ്രീകൃഷ്ണൻ മൂന്ന് മൂന്ന് വിധമാക്കി വിവരിക്കേണ്ടായി കൂടാതെ വീണ്ടും അപ്രകാരം തന്നെ മൂന്ന് വിധത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടക്കുകയാണ് സുഖം ത്വിധാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ സുഖം പോലും മൂന്ന് തരത്തിലുള്ളവയാണ് മൂന്ന് തരത്തിലുള്ള സുഖമാണ് ഉള്ളത് അത് ഏതൊക്കെയാണ് സുഖം ത്വിധാനീം ഇവിടെയുള്ള സുഖം ത്രിവിധം ശൃണു മൂന്ന് വിധത്തിലുണ്ടെന്ന് ഹേ ഭരതർഷഭ മേ ശൃണു ഹേ അർജുന ഞാൻ പറയുന്നത് നീ കേട്ടാലും അഭ്യാസ രമതേയത്ര ദുഃഖാന്തം ച നികച്ചതി നിരന്തരമായി അഭ്യാസത്തിലൂടെ പ്രാക്ടീസിലൂടെ ആചാരത്തിലൂടെ ചര്യയിലൂടെ രമതേ സുഖം ഏത് രീതിയിലാണ് സുഖം ലഭിക്കുന്നത് നിരന്തരമായ അഭ്യാസത്തിലൂടെ ലഭിക്കുന്ന സുഖത്തെ രമിക്കുവാൻ സാധിക്കുന്നത് എത്ര ദുഃഖാന്തം ഈ സുഖത്തിലൂടെ ആ വ്യക്തിയുടെ ദുഃഖത്തിന് അവസാനം ശാശ്വതമായിട്ടുണ്ടാവും ദുഃഖത്തിന് ശാശ്വതമായ അന്ത്യമുണ്ടാകുന്നത് ആ സുഖം ആണ് യഥാർത്ഥത്തിലുള്ള സുഖം ആ വ്യക്തി യഥാർത്ഥത്തിൽ ദുഃഖാഞ്ച നികച്ചതി പരിപൂർണമായും ദുഃഖത്തിൻ്റെ അവസാന ബിന്ദുവിലേക്ക് എത്തുവാൻ സാധിക്കുന്ന വിധത്തിൽ നിരന്തരമായ അഭ്യാസത്തിലൂടെ ആനന്ദിക്കുന്ന രമിക്കുന്ന സുഖത്തെയാണ് യഥാർത്ഥത്തിൽ ഹേ ഭരത ഋഷഭ സുഖം എന്ന് പറയുന്നത് ആ സുഖമാകട്ടെ എത്തതഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തുടങ്ങുമ്പോൾ ആ സുഖം ചിലപ്പോൾ എത്തതഗ്രേ തുടക്കത്തില് വിഷമിവ വിഷം പോലെ തോന്നിയേക്കാം പരിണാമേ പക്ഷെ ആ സുഖം തുടങ്ങുമ്പോൾ വിഷമായ കയ്പ് തോന്നിയാലും പരിണാമത്തിൽ അവസാനിക്കുമ്പോൾ ആ സുഖം അമൃതോപമം അമൃതിന് തുല്യമായിരിക്കും അതുകൊണ്ട് തുടക്കത്തിൽ നെല്ലിക്കയെ പോലെ കയ്പുണ്ടെങ്കിലും അവസാനത്തിൽ നെല്ലിക്കയെ പോലെ തന്നെ മധുരമുണ്ടാവുകയും ചെയ്യും ആ സുഖം തത് സുഖം സാത്വികം പ്രോക്തം ആ സുഖമാണ് ഹേ അർജുന സാത്വികമായ സുഖം എന്ന് പറയുന്നത് ആ സുഖമാകട്ടെ ആത്മബുദ്ധി പ്രസാദജം ആത്മാവിനെ അവനവൻ്റെ ശരീരത്തെ ബുദ്ധിയെ പ്രസാദജം ചൈതന്യവത്താക്കുന്നതാണ് അതായത് ഏത് സുഖമാണോ തുടക്കത്തിൽ കയ്പുള്ളതും പിന്നീട് അമൃതിന് തുല്യമായി തീരുന്നത് അപ്രകാരമുള്ള സുഖത്തിലൂടെ ജീവിതാന്ത്യം വരെ ദുഃഖത്തിൻ്റെ അല്പം പോലും ലെവലേശമില്ലാതെ മുമ്പോട്ടു പോകുന്ന കർമ്മത്തിൽ നിന്ന് ആരംഭിച്ച് അവസാനിക്കുന്നതുവരെ എപ്രകാരമാണോ രമിക്കുവാൻ സാധിക്കുന്നത് സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ സന്തോഷിക്കുവാൻ സാധിക്കുന്നത് അതാണ് സാത്വികമായ സുഖം എന്ന് പറയുന്നത് വിഷയ ഇന്ദ്രിയ സംയോഗ എത്തതഗ്രേ അമൃതോപമം വിഷയത്തിൻ്റെ അതായത് സെൻസേഷൻ ഉണ്ടാക്കുന്ന വസ്തുതകളുടെ ഇന്ദ്രിയ സംയോഗ ആ വസ്തുതകളും ഇന്ദ്രിയവും ഒരുമിച്ച് ചേരുന്ന കാരണം കൊണ്ട് ഒരുമിച്ച് ചേരുന്നതിനാൽ അഗ്രേ തുടക്കത്തില് അമൃതോപമം യദ്യത്തതഗ്രേ അമൃതോപമം തുടക്കത്തില് അമൃതിന് തുല്യമായ സ്വീറ്റ്നസ് മധുര്യം മധുരം അല്ലെങ്കിൽ മാധുര്യം ഇതുണ്ടാവുക മാത്രമല്ല പരിണാമേ വിഷമിവ പരിണാമത്തിലാണെങ്കിൽ അത് വിഷം പോലെ തന്നെ ആയിത്തീരി കയ്പ് നിറഞ്ഞതായിരിക്കും അപ്പൊ തുടക്കത്തിൽ നല്ല എഫക്റ്റ് ഉണ്ടാവും അവസാനത്തിൽ ചീത്ത എഫക്റ്റ് ആയിരിക്കും റിസൾട്ടായിട്ട് ലഭിക്കുക പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം അപ്രകാരമുള്ള സുഖത്തെയാണ് രാജസസുഖം എന്ന് പറയുന്നത് തുടക്കത്തിൽ വിഷം പോലെ കഴിക്കുകയും അവസാനത്തിൽ അമൃത് പോലെ മധുരിക്കുകയും ചെയ്യുന്നത് സാത്വികം തുടക്കത്തിൽ അമൃത് പോലെ മധുരിക്കുന്നതും അവസാനത്തില് നെറ്റ് റിസൾട്ട് കയ്പ് നിറഞ്ഞതുമാണെങ്കിൽ അത് രാജസമായ സുഖമാണ് യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മന യഥാർത്ഥത്തിൽ സുഖമൊന്നും ഇല്ല തുടക്കത്തിലും പന്ഥാവിലും അവസാനത്തിലും യഥഗ്രേച്ച അനുബന്ധേച്ച തുടക്കത്തിലും പിന്നീടുള്ള പ്രയാണത്തിലും സുഖം മോഹനമാത്മനഹ ഒരു ഇഗ്നറൻസ് കൊണ്ടുള്ള സുഖം മാത്രമേ ഉള്ളൂ യഥാർത്ഥ സുഖം അതിന് ലഭിക്കുന്നേ ഇല്ല അപ്രകാരമുള്ള സുഖം നിദ്ര ആലസ്യ പ്രമാദോത്ഥം ഉറക്കം നിരന്തരമായി ഉറങ്ങുമ്പോൾ ലഭിക്കുന്ന സുഖം എന്ന് പറയുന്ന സുഖം ആലസ്യം കൊണ്ട് മടി കൊണ്ട് ലഭിക്കുന്നതായ സുഖം പ്രമാദം എക്സൈറ്റ്മെന്റ് കൊണ്ട് ലഭിക്കുന്നതായിട്ടുള്ള സുഖം അപ്രകാരമുള്ള തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ അതിന് മാധുര്യമില്ല പക്ഷേ ഒരു ഇഗ്നോറൻസ് കൊണ്ട് അത് മുഴുവനും സുഖമാണെന്ന് ധരിച്ച് ലഭിക്കുന്നതായ സുഖം താമസമുദാഹൃതം അത് താമസമായ സുഖമാണ് യഥാർത്ഥത്തിൽ പല വ്യക്തികളും ലിക്കറിന് അടിമയാകുന്നത് ഇപ്രകാരമുള്ള ഇഗ്നറൻസ് കൊണ്ടുള്ള ഒരു സുഖം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് സുഖമല്ല മറിച്ച് സുഖമാണ് എന്ന് തോന്നിക്കുന്ന ഒരു ആലസ്യം നിദ്രയെപ്പോലെ ചിലർക്ക് ചിലർക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ടെമ്പററി ആയിട്ടുള്ള ഒരു ഹലൂസിനേഷൻ ബ്രെയിനിൽ ഉണ്ടാകുമ്പോൾ അത് സുഖമാണെന്ന് വെറും തോന്നൽ കൂടി വിശകലനം ചെയ്താൽ നാശത്തിന് കാരണമാകുന്ന ഒരു പ്രയോജനവുമില്ലാത്ത തുടക്ക മുതൽ അവസാനം വരെ റിയൽ ആയിട്ട് ഒരു സുഖവുമില്ലാത്ത ഒരു പ്രത്യേക വിധത്തിലുള്ള സോ സുഖം കൊട്ടേഷനിലായിട്ടുണ്ട് സോ കോൾഡ് സുഖം സുഖം അപ്രകാരമുള്ള സുഖത്തെയാണ് താമസ സുഖം എന്ന് പറയുന്നത് നമ്മിൽ പലരും ഇപ്രകാരമുള്ള സുഖത്തിൽ യഥാർത്ഥത്തിൽ സൂക്കോൾഡ് ആനന്ദം കണ്ടെത്തുന്നവരാണ് അത് റിയൽ സുഖമല്ല കാരണം അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് നാശകാരണമാകും സ്വന്തം എന്ന് പറയുന്ന സർവതിൻ്റെയും അവസാനത്തിന് കാരണമാകുന്ന ഇപ്രകാരമുള്ള ദുഃഖ നിമഗ്നമായ സുഖം താമസ സുഖം മാത്രമാണ് അത്യുജ്വലമായ ഒരു ശാസ്ത്രീയ വിവരണമാണ് ശ്രീകൃഷ്ണൻ അടുത്ത വരിയിലൂടെ നൽകുന്നത് സർവജന്തുജാലങ്ങൾക്കും സർവ സസ്യജാലങ്ങൾക്കും മനുഷ്യർക്കും അവരുടെ പ്രകൃത്യാലുള്ള സ്വഭാവമനുസരിച്ച് അവരൊന്നുകിൽ സാത്വിക സ്വഭാവത്തോടുകൂടി അല്ലെങ്കിൽ രാജസ സ്വഭാവത്തോടുകൂടി അല്ലെങ്കിൽ താമസ സ്വഭാവത്തോടു കൂടിയുള്ളവരായിരിക്കും എന്ന വിവരണം ആന്ത്രോപ്പോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമാണ് നരവംശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് അത് സൈക്കോളജിയുടെയും ഭാഗമാണ് ഇന്ന് പ്ലസ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും ഭാഗം ഇപ്രകാരം എല്ലാവിധത്തിലും ശാസ്ത്രീയമായ ഒരു വരി ശ്രദ്ധിക്കുക ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ ന തദസ്തി പൃഥിവ്യാം ഭൂമിയിൽ വാ ദിവി അല്ലെങ്കിൽ സ്വർലോകത്തില് അതല്ലെങ്കിൽ ദേവേഷു വാ ദേവന്മാരുടെ ഇടയിൽ ന തദസ്തി അവിടെ ഇല്ല അപ്രകാരം മൂന്ന് ഗുണങ്ങൾക്കും അതീതരെന്ന് പറയാവുന്നവര് ഇല്ല സത്വം പ്രകൃതി പ്രകൃതിജൈർമുക്തം യഥേഭി സ്യാത് ത്രിഭിർ ഗുണൈഹി ത്രിഭിർ ഗുണൈഹി മൂന്ന് ഗുണങ്ങളിൽ നിന്നും പ്രകൃതി പ്രകൃതിജൈർമുക്തം പ്രകൃതിജമായ പ്രകൃത്യാലുള്ള അവരുടെ ജീവിതത്തിൻ്റെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് അവർ വളരുന്ന ഉയരുന്ന ജനിക്കുന്ന സ്ഥലത്തിൻ്റെ സ്വാധീനമനുസരിച്ച് അവർക്ക് മൂന്ന് ഗുണങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും സത്വം എന്ന വാക്കിൻ്റെ ഇവിടത്തെ അർത്ഥം സർവചരാചരങ്ങളും സർവചരാചരങ്ങളിലും ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അധീനമായ അവസ്ഥയുണ്ടായിരിക്കും അതിൽ നിന്ന് മുക്തരാകുവാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ത്രിഗുണാതീതൻ എന്ന് പറഞ്ഞാൽ പോലും ത്രിഗുണങ്ങളിൽ ഒരു സ്വഭാവം അല്ലെങ്കിൽ പലതിൻ്റെയും മിക്സ്ചറുള്ള നമ്മൾ അതിൽ നിന്ന് അതീതനാകാൻ ശ്രമം അഭ്യാസത്തോടുകൂടി നടത്തുകയാണ് നിരന്തരമായ ശ്രമമാണ് ആവശ്യം അതുകൊണ്ട് മറ്റുള്ളവർ സാത്വിക സ്വഭാവമുള്ളവരാണ് രാജസ സ്വഭാവമുള്ളവരാണ് താമസ സ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞ് പുറകോട്ട് മാറുകയല്ല അതിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോയിട്ട് നല്ല രീതിയിലുള്ള സാത്വിക ഭാവത്തിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ് ആവശ്യമെന്നാണ് ശ്രീകൃഷ്ണൻ ഇതിലൂടെ വിവരിക്കുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാം ച പരന്തവ അറിവിന്റെ പരമകാഷ്ടയിലിരിക്കുന്ന വ്യക്തികള് രാഷ്ട്ര സംരക്ഷണം നടത്തുന്ന വ്യക്തികള് ഗോരക്ഷയും കൃഷിയും നടത്തുന്നവര് മറ്റുള്ളവരുടെ അസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നവര് ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ഹേ അർജുന കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഹി അവരവരുടെ സ്വതസിദ്ധമായ ഗുണൈഹി സ്വഭാവ പ്രഭവ ഗുണൈഹി എന്നുള്ളതുകൊണ്ട് സ്വതസിദ്ധമായ പ്രകൃതി അനുസരിച്ചവർക്ക് നൽകിയിരിക്കുന്ന ഗുണമനുസരിച്ച് സ്വവിഭക്താനി കർമാണി അവരവർക്ക് കർമ്മം വിധിച്ചു കൊടുത്തിരിക്കുകയാണ് ആരും ബ്രാഹ്മണനായി ജനിക്കുന്നില്ല ആരും ശൂദ്രനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കുന്നില്ല അവരവർ സ്വീകരിക്കുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവര് സ്വയം ക്ഷത്രിയരും ബ്രാഹ്മണരും വൈശ്യരും ശൂദ്രമായി മാറു മാറുകയാണ് അവരുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് അത് അവരുടെ ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ടാണ് അതുകൊണ്ട് ധർമ്മശാസ്ത്രം പറയുന്നത് ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത് ബ്രാഹ്മണോപി ക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത് സൗശീല്യം കൊണ്ട് കർമ്മത്തിന്റെ പ്രത്യേകത കൊണ്ട് ബ്രാഹ്മണൻ നെഗറ്റീവായി പെരുമാറിയാൽ ശൂദ്രനേക്കാളും താഴെയാകും ശൂദ്രൻ പോസിറ്റീവായിട്ട് അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് പെരുമാറുമ്പോൾ ബ്രാഹ്മണനേക്കാൾ ഉയർന്നവനാകും അതുകൊണ്ട് പ്രകൃതിജമായ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരാശിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ശമോ ധമ സ്തപ ശൗചം ശാന്തി ആർജവമേവച ജ്ഞാനം വിജ്ഞാനം അസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ആർക്കാണോ ശമം സെറിനിറ്റി പരിശുദ്ധിയുള്ളത് ദമഹ സെൽഫ് റെസ്ട്രെയിൻഡ് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നത് തപഹ തപസ് ചെയ്യാനുള്ള കഴിവുള്ളത് ശൗചം വൃത്തിയുള്ളത് ക്ഷാന്തി ഫോർഗീവ്നെസ് പൊറുക്കാനും മറക്കാനും കഴിവുള്ളത് ആർജവം സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് വസ്തുതാപരമായി നേരെ നോക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളത് ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം അറിവ് സയന്റിഫിക് ആയിട്ടും സ്പിരിച്വലുമായിട്ടുള്ള അറിവുള്ളത് ആസ്തിക്യം ഈശ്വര ചൈതന്യത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് വ്യക്തമായി ബോധമുള്ളത് ബ്രഹ്മകർമ്മ സ്വഭാവജം ഇത് ബ്രഹ്മകർമ്മജര് ബ്രാഹ്മണർ എന്ന് പറയുന്നവരുടെ സ്വഭാവമാണ് ഏത് അച്ഛനമ്മമാർക്ക് ജനിച്ചാലും ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള വ്യക്തികളെ യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ എന്ന് പറയുന്നു വേദവ്യാസൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എല്ലാവരും ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരാണ് മഹീദാസ ഐതരയ്യൻ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരാണ് അപ്പോൾ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് ദ്രോണാചാര്യർ ബ്രാഹ്മണ്യം ഉപേക്ഷിച്ച് ക്ഷത്രിയനാകുവാൻ കാര്യം ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ശൗര്യം നല്ല ധൈര്യം തേജസ് ശക്തി ധൃതി ഉറച്ച തീരുമാനം ദാക്ഷ്യം മറ്റുള്ളവരോട് പൊറുക്കുവാനുള്ള കഴിവ് യുദ്ധേ ച അഭി അപലായനം യുദ്ധത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞു ഓടാത്ത വ്യക്തി ആരാണോ അത് ദാനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഉള്ള മനസ്സുള്ളത് ഈശ്വരഭാവശ്ച യജമാനൻ മാനേജർ ഡയറക്ടർ സ്ഥാനത്തിരിക്കുവാൻ സാധിക്കുന്ന മാനസികാവസ്ഥയുള്ള വ്യക്തി ആരാണോ ക്ഷാത്രം കർമ്മ സ്വഭാവജം ഈ സ്വഭാവം ആർക്കാണോ ഉള്ളത് ഇത് ക്ഷത്രിയ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ദ്രോണാചാര്യരെ യുദ്ധക്കളത്തിൽ വരാൻ കാരണം ബ്രാഹ്മണ്യം ഉപേക്ഷിച്ച് ക്ഷാത്രധർമ്മം സ്വീകരിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഈ സ്വഭാവമുള്ള വ്യക്തികളെ ക്ഷത്രിയർ എന്ന് പറയുന്നു ക്ഷത്രിയ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവരുടെ സോഷ്യൽ സ്ട്രയാറ്റ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് കൃഷി ഗൗരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം വൈശ്യനായിട്ടൊരാളെ അറിയപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് കർമ്മമണ്ഡലം എന്ന് പറയുന്നത് കൃഷി അതുപോലെ പശുപരിപാലനം വാണിജ്യം ഇതെല്ലാം വൈശ്യകർമ്മത്തിൻ്റെ സ്വഭാവമാണ് പരിചര്യാത്മകം കർമ്മ ശൂദ്രശ്യാപി സ്വഭാവചം മറ്റുള്ളവരെ പരിചരിക്കുക ഇന്നത്തെ പ്യൂൺമാരുണ്ട് സെർവൻസ് ഉണ്ട് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ വർക്കേഴ്സ് പോലെ ഉള്ളവരെ ക്ലീൻ ചെയ്യുന്നവരുണ്ട് ഇവർക്ക് ഉയർന്നു ഉയർന്ന് പ്രൊഫസർ ആകാൻ ഒരു വിഷമവും ഇല്ല പക്ഷെ ഏത് കാലത്തോളം അവർ സെർവൻ്റായിട്ട് പ്രവർത്തിക്കുന്നുവോ അക്കാലത്തോളം അവർ ശൂദ്രരായി തന്നെ വർത്തിക്കുന്നു ബ്രാഹ്മണരായ അച്ഛനമ്മമാരിൽ ജനിച്ച ധാരാളം പ്യൂൺമാരുണ്ട് ധാരാളം സെർവൻസ് ഉണ്ട് ധാരാളം സ്കാവഞ്ചേഴ്സ് ഉണ്ട് പക്ഷെ അവരുടെ കർമ്മം ശൂദ്രകർമ്മം തന്നെയാണ് ജന്മനാൽ അവരാരാണ് എന്നുള്ള പ്രത്യേകതയല്ല ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത് കർമ്മത്തിൻ്റെ സ്വഭാവമനുസരിച്ച് മനുഷ്യരെ വിഭജിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത് അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാത് സാമൂഹിക ദേശ കാലാടിസ്ഥാനത്തിൽ ഈ ക്ലാസിഫിക്കേഷൻ മാറുന്നതാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള ക്ലാസിഫിക്കേഷന് ഇന്ന് പ്രത്യേകതകളൊന്നുമില്ല സ്വേ സ്വേ കർമ്മണി അഭിരഥ സംസിദ്ധിം ലഭതേ നരഹ അവനവന്റെ കർമ്മങ്ങൾ സ്വേ സ്വേ കർമ്മണി അവനവന്റെ കർമ്മങ്ങളിൽ അഭിരഥ നിമഗ്നരായി സത്യസന്ധമായി പ്രവർത്തിക്കുന്നത് ആരാണോ അവർക്ക് സംസിദ്ധിം ലഭതേ നരഹ പൂർണമായ സിദ്ധി ലഭിക്കുന്നു ഏത് മനുഷ്യനാണെങ്കിലും അവരവരുടെ കർമ്മത്തിൽ ധാർമ്മിക ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് സിദ്ധി ഉണ്ടാകുന്നു സ്വകർമ്മ നിരതസിദ്ധിം യഥാ വിന്തതി തൃണു സ്വന്തം കർമ്മത്തിൽ നിരതനായിരിക്കുന്ന വ്യക്തിക്ക് സ്വകർമ്മ നിരത സിദ്ധിം അവർക്ക് സിദ്ധി യഥാ വിന്തതി തൃണു എപ്രകാരമാണോ സിദ്ധി ലഭിക്കുന്നത് എന്നുള്ളത് കൂടി ഞാൻ നിന്നോട് വിവരിക്കാം യഥ പ്രവൃത്തിർഭൂതാനാം യേന സർവമിതം തദം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ ഏന സർവമിതം തദം ഏത് ശക്തിയാലാണോ സർവചരാചരങ്ങളും പ്രവർത്തിക്കുന്നത് പ്രവൃത്തിർഭൂതാനാം യഥ സർവചരാചരങ്ങളും ഈ പ്രപഞ്ചത്തിൽ വർത്തിക്കുന്നത് ഈ ഭൂമിയിൽ വർത്തിക്കുന്നത് ആ ശക്തിയെ ആ പ്രപഞ്ചശക്തിയെ സ്വകർമ്മണ തമഭ്യർത്ഥ്യ അവനവന്റെ കർമ്മം കൊണ്ട് അർച്ചന ചെയ്ത് അവനവന്റെ കർമ്മം അതിന് പുഷ്പാർച്ചനയായി കണക്കാക്കിയിട്ട് സിദ്ധിം വിന്ദതി മാനവഹ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ബ്രാഹ്മണനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ക്ഷത്രിയനായാലും ആ കർമ്മം പുഷ്പാർച്ചനയായി ഉപാസനയായി കണക്കാക്കിയിട്ട് പ്രപഞ്ച ചൈതന്യത്തിൽ നിന്ന് അനുഗ്രഹം നേടി സിദ്ധിയെ പ്രാപിക്കാവുന്നതാണ് അതായത് വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്ന ആ സിദ്ധാന്തമാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് ഏത് കർമ്മം ചെയ്താലും അത് ദേവാർച്ചനയായിട്ട് ബ്രഹ്മാർപ്പണമായിട്ട് ബ്രഹ്മത്തിൻ്റെ ഹവിസ്സായിട്ട് ബ്രഹ്മകർമ്മമായിട്ടെടുത്ത് പൂർണ്ണമായും പ്രപഞ്ച ചൈതന്യത്തിന് അർപ്പിച്ചുകൊണ്ട് സ്വന്തം കർമ്മത്തിൽ അത് വേദമായ പഠിക്കുകയാണെങ്കിലും കൃഷി വിദ്യാഭ്യാസമാണെങ്കിലും രാഷ്ട്ര സംരക്ഷണമാണെങ്കിലും പൊതുജന സേവയാണെങ്കിലും എല്ലാം തന്നെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നിടത്തോളം കാലം അത് സാക്ഷാത്കാരത്തിന് പുണ്യ ദർശനത്തിന് പുണ്യലബ്ധിക്ക് സിദ്ധി ലഭിക്കുന്നതിന് കാരണമാകും അപ്രകാരമാണ് ഹേ അർജുന അവനവൻ്റെ കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കേണ്ടത്